സവിതാ പശ്ചാത്താൽ സവിതാ പുരസ്താൽ സവിതോത്തരാത്താൽ സവിതാധരാത്താൽ സവിതാനസ്സുവതു സർവതാതിം സവിതാനോരാസതാൻ ദീർഘമായൂ സവിതാ പശ്ചാത്താൽ സവിതാ പുരസ്താൽ സവിതോത്തരാത്താൽ സവിതാധരാത്താൽ സവിതാനസ്വതു സർവതാതിം സവിതാനോരാസതാൻ ദീർഘമായൂ സവിതാ പശ്ചാത്താൽ സവിതാ പുരസ്താൽ സവിതോത്തരാത്താൽ സവിതാധരാത്താൽ സവിതാനസ്സുവതു സർവതാതിം സവിതാനോരാസതാൻ ദീർഘമായൂ